തദന്തേ ജ്ഞാനവൈരാഗ്യഭക്തീനാം പുഷ്ടതാപരാ താരുണ്യം പരമം ചാഭൂത് സർവഭൂതമനോഹരം തദന്തേ ഭാഗവതപാരായണാന്തേ ജ്ഞാനവൈരാഗ്യഭക്തീനാം പരാ പുഷ്ടത ആസീത് തഥാ തേഷാം ജ്ഞാനവൈരാഗ്യഭക്തീനാം പരമം താരുണ്യം ആസീത് കീർഷം സർവഭൂതമനോഹരം സർവഭൂതാനാം മനഃ ഹരത് आसीत् एतत् तेषां तारुण्यम् एवं तेषां पुष्टता च इति